ഓരോ ഔൺസ് മദ്യത്തിലും ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് മോളിക്യൂൾസാണ് ആൽക്കഹോൾ ഉള്ളത് അത് നമ്മുടെ ലിവറിനെ അനുനിമിഷം നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു മത സന്ദേശമല്ല ഒരു ബയോകെമിസ്ട്രിയാണ് മദ്യപിക്കരുത് എന്നുള്ളതിനോട് എത്തിക്കൽ പോയിൻ്റോ മോറൽ പോയിൻ്റോ ആത്മീയതയോ ഒന്നും ചേർക്കാതെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു കാലചക്രം തിരിയുമ്പോൾ നമ്മളെല്ലാം ഇന്നത്തെ പ്രായത്തിൽ നിന്ന് വളരെയധികം മാറി നമ്മളുടെ ശരീരം നമുക്ക് ഭാരമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എത്താതിരിക്കില്ല വാർദ്ധക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് മരണം എന്ന് പറയുന്നതും എല്ലാവർക്കും ഉള്ളതാണ് ലോകത്തിൽ സുഖം ഒരിക്കലും ദുഃഖത്തിന് കാരണമാകരുത് സന്തോഷം ഒരിക്കലും സന്താപത്തിന് കാരണമാകരുത് സഹപ്രവർത്തകരും സഹപാഠികളും മറ്റുള്ളവരുമായി ചേർന്ന് മദ്യപിക്കുക പലപ്പോഴും നമ്മളുടെ എല്ലാം സ്വഭാവമാണ് ഇന്ന് അത് ഗൃഹാന്തരീക്ഷത്തിൽ പോലും ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു സമ്പത്തിൻ്റെ ആ തിളക്കം കൊണ്ടോ അവസരങ്ങൾ വരുന്നത് കൊണ്ടോ സഹപാഠികളും സഹപ്രവർത്തകരും കൂട്ടത്തിൽ സന്തോഷിക്കാൻ പങ്കെടുക്കുന്നത് കൊണ്ടോ ക്രിസ്തുമസ് ആയാലും ഓണമായാലും അല്ലെങ്കിൽ റംസാൻ ആയാലും ബക്രീദ് ആയാലും മിഡാഡി ഷെറീഫ് ആണെങ്കിലും ജന്മാഷ്ടമി ആണെങ്കിലും ഇന്ന് ഉത്സവ ആഘോഷങ്ങൾ അടുക്കുമ്പോൾ മദ്യപിക്കുക ഉത്സവ വേളയിൽ മദ്യപിക്കുക ഉത്സവം കഴിഞ്ഞ് മദ്യപിക്കുക ഗ്രഹപ്രവേശനവും വിവാഹവും എല്ലാം നമുക്ക് മദ്യപിക്കാനുള്ള ഒരു അവസരമാക്കി നമ്മൾ മാറ്റിയിരിക്കുന്നു അതൊന്നും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ പറയാനുള്ളതല്ല എന്നെനിക്കറിയാം എങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരോടും അനധ്യാപകരോടും എൻ്റെ മുമ്പിലിരിക്കുന്ന മാനേജർമാരോടും എല്ലാ ക്ലബിലെ അംഗങ്ങളോടും അതേപോലെ തന്നെ ഏജൻറ്റുമാരോടും നിങ്ങളുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ഒരംശം നിങ്ങളുടെ തന്നെ ശരീരത്തിൻ്റെ ഡീഗ്രഡേഷന് വേണ്ടി നാശത്തിന് വേണ്ടി ഉപയോഗിക്കരുത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലാതെയാക്കുന്ന ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത് കുടുംബത്തിൽ തിളക്കമാർന്ന നന്മ ഉണ്ടാകുന്ന ആ അവസരത്തെ ഇല്ലാതെയാക്കാൻ മദ്യത്തിന് എത്രത്തോളം സാധിക്കുമെന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആഹാരത്തിൽ സാത്വികാഹാരവും മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതേപോലെ പുകവലി ഒഴിവാക്കണമെന്ന് തന്നെ പറയുന്നു ഇന്ന് പുകവലിക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് സുദീർഘമായ ഒരു ക്ലാസ് അതിനെക്കുറിച്ച് ആവശ്യമില്ല മുറുക്കുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്ക് പോലും മുറുക്കാതിരിക്കുക കാരണം ക്യാൻസർ അത്രത്തോളം അധികം നമ്മളെ കാർന്നു തിന്നുന്നു എന്ന് റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ പഠന റിപ്പോർട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട നമ്മളോട് നമ്മളുടെ കർമ്മബന്ധാവ് ഏതാണെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ചൈതന്യവത്തായ സന്ദേശങ്ങൾ നൽകാനും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതിന് ആഹാരം ഒന്നാമത്തെ ഘടകമാണ് എന്ന് സൂചിപ്പിച്ചു രണ്ടാമത്തെ ഘടകം ഒരു പക്ഷേ നിങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവാം യുക്തിവാദികൾ ഉണ്ടാവാം നിരീശ്വരവാദികൾ ഉണ്ടാവാം എല്ലാവരും എൻ്റെ മുമ്പിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കുറേ ആചാരങ്ങൾ ഭാരതീയമായിട്ടുള്ളതും ഭാരതീയമല്ലാത്തതും ലോകത്തിലുണ്ട് ഭാരതീയമായിട്ടുള്ള ആചാരങ്ങളെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് നിരന്തര പഠനം നടത്തി ലോകമെമ്പാടും നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ ഫലങ്ങളെ ക്രോഡീകരിച്ച് പറയാൻ എനിക്ക് ആധികാരികമായിട്ട് ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും നമ്മൾ രാവിലെ കഴിയുന്നതും അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയ്ക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കണം ഉണരാൻ ശ്രമിക്കണം ഇതിന് കാരണം തലച്ചോറ് ഒപ്റ്റിമം ആക്റ്റീവായ സമയം ഈ പറഞ്ഞ സമയത്തിൻ്റെ ഡ്യൂറേഷനിലാണ് കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയോ മുപ്പത് സെക്കൻഡെങ്കിലും സൈലൻ്റായിട്ട് ഇരിക്കുകയോ ചെയ്യണം ഇത് സയൻറ്റിഫിക്കലി ഇതിനൊരു കാരണമുണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കുറേ മണിക്കൂറുകൾ കിടന്ന് പെട്ടെന്ന് നമ്മൾ വെർട്ടിക്കലായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹാർട്ടിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രഷർ ജർക്ക് അനിതര സാധാരണമാണ് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ഹൊറിസോണ്ടൽ ബോഡി പെട്ടെന്ന് വെർട്ടിക്കൽ ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ജർക്ക് നിമിത്തമാണ് ഇരുപത്തിമൂന്ന് ശതമാനം ഹാർട്ട് പേഷ്യൻസ് ഹൃദ്രോഗികൾ മരിക്കുന്നത് ഇതിന് കാരണം ഹൃദയം വീക്കാണ് ഹൃദയത്തിന് രോഗമുണ്ട് ഈ പ്രഷർ ജർക്ക് താങ്ങാൻ പറ്റണില്ല ആ സമയത്താണ് അവർക്ക് ഫെട്ടാലായിട്ടുള്ള മാരകമായിട്ടുള്ള അറ്റാക്ക് ഉണ്ടാവുന്നത് ഈ ഒരു ആചാരം മുപ്പത് സെക്കൻഡ് കിടക്കയിൽ കിടക്കണമെന്ന ആചാരം തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ ഹാർമോണിയസ് ആക്കാൻ ഹൊറിസോണ്ടലിൽ നിന്ന് വെർട്ടിക്കലാക്കാൻ സഹായിക്കും ഇതേപോലെ രാവിലെ നിർബന്ധമായിട്ടും കുളിക്കുക നമ്മുടെ സ്കിൻ ഡിസീസിൻ്റെ rate of increase of that problem വളരെ അധികം ഉയർന്നുകൊണ്ട് വരികയാണ് ഫാനിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന വിയർപ്പെല്ലാം ആവിയായി പോകും ബാക്കി ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റാണ് സ്കിന്നിലുള്ളത് അതുകൊണ്ട് രാവിലെ നിർബന്ധമായിട്ടും കുളിക്കണം അതേപോലെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു രാവിലെ ഒരു പത്ത് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക ഞാൻ നേരത്തെ അത് സൂചിപ്പിക്കേണ്ടായി മനസ്സിൻ്റെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല ആ പ്രാർത്ഥന കഴിഞ്ഞ് നിർബന്ധമായിട്ടും ഒരു അഞ്ചോ ആറോ ഏഴോ ഗ്ലാസ് വെള്ളം അറ്റ് ഇൻ്റർവെൽ ഒറ്റ സ്ട്രെച്ചിനൊന്നും കുടിക്കേണ്ട ഒരു എട്ടര മണിക്ക് മുമ്പ് ഉണർന്നു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഉള്ള ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഒരു ഏഴ് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അമേരിക്കയിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവരാരെങ്കിലും ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന സ്ലിപ്പിൽ ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ടീക്ക് minimum eight glass of water ശരിക്കും നമ്മളുടെ ശരീരത്തിൽ ഏതാണ്ട് ആറ് ആറേകാൽ ലിറ്റർ ബ്ലഡ് ഉണ്ട് ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരത്തിൽ ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഒരു ഒരു മാർഗവും ഇല്ല ഒരു വഴിയേ ഉള്ളൂ പരമാവധി വെള്ളം കുടിക്കുക ലോ ബ്ലഡ് പ്രഷർ ഉള്ളവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ടേ കുടിക്കാവൂ അല്ലാത്തവർ പരമാവധി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ രക്തത്തിലുള്ള സോൾട്ട് പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റ് ആവശ്യമില്ലാത്ത ലാക്റ്റിക് ആസിഡ് പോലെയുള്ളത് അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള പതിമൂന്ന് ബഫർ സിസ്റ്റത്തിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം കിട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നമ്മളുടെ ശരീരത്തിനകത്ത് രക്തത്തിൽ കിട്ടിക്കിടക്കുകയാണ് ഇതെല്ലാം നീക്കേണ്ടത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കണം ജലപാനവ്രതം എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു ആ ജലപാന വ്രതത്തിൻ്റെ ലക്ഷ്യം തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷനാണ് അതിന് വെറുതെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഔഷധ വീര്യമുള്ള ഒരു സസ്യമാണ് തുളസി ആ തുളസി ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് തുളസി ഒരു ഗ്ലാസ്സിലിട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് അടുത്ത ദിവസം അത് കുടിക്കുക തുളസിയിലുള്ള ഒസിമീൻ ഒസിമോൾ തൈമോൾ സീനിയോൾ എന്ന കോമ്പൗണ്ടുകൾ ബ്ലഡ് സർക്കുലേഷനെ വർദ്ധിപ്പിക്കും അപ്പോൾ ബ്ലഡ് ഫിൽട്രേഷൻ കിഡ്നി വഴിക്ക് നടക്കും ശരീരത്തിലുള്ള ധാരാളം ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റുകളും സോൾട്ടുകളും ആവശ്യത്തിൽ കൂടുതൽ ഷുഗർ ഉണ്ടെങ്കിലും അതുമെല്ലാം മാറ്റാൻ സാധിക്കും ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇതും നമ്മളുടെ പ്രൊഫഷനുമായിട്ട് എന്താ ബന്ധം അധ്യാപകരുടെ വൃത്തിയും ഇതുമായിട്ട് എന്താ ബന്ധം മാനേജറുടെ വൃത്തിയും ഇതുമായിട്ട് എന്താ ബന്ധം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് നിങ്ങളുടെയൊക്കെ ജീവിതമായിട്ട് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് എന്താ ബന്ധം ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ശരീരത്തിന് ആരോഗ്യമില്ലാത്തിടത്തോളം കാലം മാനേജർക്ക് കസേരയിലിരിക്കാൻ ബുദ്ധിമുട്ടാണ് അധ്യാപകന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനാണെങ്കിൽ ഓരോ ഡോക്ടറെയും ചെന്ന് കണ്ട് വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാനുള്ള ക്ഷമ പോലും ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ കിട്ടില്ല ഇതുപോലെ തന്നെയാണ് ഒരു ഏജൻറ്റിൻ്റെയും കാര്യം എത്രയെത്ര വ്യക്തികളെ കാണണം ശരീരം ക്ഷീണിച്ചാൽ ഒരാളോട് സംസാരിക്കണം എന്നുള്ള മനോഭാവം പോലും നമുക്കില്ലാതെയാവും അപ്പോൾ ഇതല്ലേ യഥാർത്ഥത്തിൽ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മുടെ കോളേജിന് വേണ്ടി നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടി രാപ്പകൽ വർക്ക് ചെയ്യുന്ന നമ്മളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമാണ് നമുക്ക് കിട്ടുന്ന സാലറി പോക്കറ്റിലിട്ട് ചിലവഴിക്കാനുള്ളതാണ് നമ്മുടെ മക്കൾ ഒരു കാലം കഴിയുമ്പോൾ അവർ പോകാനുള്ളതാണ് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ അത് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം ഈ ശരീരത്തിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുക ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇന്ത്യക്കാരായ സ്ഥിതിക്ക് ഭഗവത്ഗീത വായിച്ചിട്ടേ ഉണ്ടാവില്ല അതിന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എം ബി എ സിലബസിൻ്റെ ഭാഗമാണ് അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ് ഈ ശരീരമാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര നമ്മുടെ ജീവാത്മാവിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് നശിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ആ കുടീരമാണ് ക്ഷേത്രം അപ്പോൾ ജീവാത്മാവിനെ യഥാർത്ഥത്തിൽ വെച്ചിരിക്കുന്നത് ശരീരത്തിലാണ് ആ ജീവാത്മാവിനെ സംരക്ഷിക്കുന്നത് ശരീരമാണ് അപ്പോൾ ആ ശരീരത്തിന് ഒരിക്കലും ഡീഗ്രഡേഷൻ ഉണ്ടാവരുത് അതുകൊണ്ട് ആ ശരീരം പവിത്രമാണ് ആ ശരീരം ജീവനുള്ളയിടത്തോളം കാലം ചൈതന്യവത്താണ് അതുകൊണ്ട് നമ്മൾ വേദങ്ങളിൽ പറയാറുണ്ട് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര അമരത്വത്തിൻ്റെ പുത്രന്മാരെ എന്നാണ് മനുഷ്യരെ വിളിക്കുക അമരത്വത്തിൻ്റെ പുത്രന്മാരായ നമ്മുടെ ഏറ്റവും സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ ശരീരമാണ് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നന്മ നിറഞ്ഞ ആഹാരങ്ങളിലൂടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലും ഓരോ ടിഷ്യൂവും ഓരോ ഓർഗനും ബിൽഡ് ചെയ്യണം നല്ല ആചാരങ്ങൾ ഉണ്ടാവണം ഞാൻ എല്ലാവരോടും പറയുന്നു ചിലപ്പോൾ ചിലർക്കത് തമാശ എന്ന് തോന്നിയേക്കാം ആഴ്ചയിൽ ഒരു ദിവസം സാധിക്കുമെങ്കിൽ ശനിയാഴ്ച ദിവസം ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ആചാരം പണ്ടുണ്ടായിരുന്നു ആ ആചാരം ആവർത്തിക്കണം ഉടനെ ചെയ്യണമെന്നല്ല നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയേൺ ഇരുമ്പ് സത്ത് ഒരുപക്ഷെ സസ്യാഹാരം കഴിക്കുന്നവർക്ക് ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിലുള്ള ഇരുമ്പ് ശരീരം വലിച്ചെടുക്കുന്നില്ലെങ്കിൽ ആ കുറവ് നികത്താൻ സാധിക്കുന്നത് കുറച്ച് ഇരുമ്പ് സത്ത് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക അപ്പോൾ ശരീരം മിനിമം ആവശ്യത്തിനുള്ളത് എടുക്കും അത് കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ചീന ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കുക അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു കേരളത്തിൽ അന്ന് ഈ സ്ത്രീകൾക്കും നമുക്ക് ഒന്നും അനീമിയ ഉണ്ടായിരുന്നില്ല കാരണം ആവശ്യത്തിന് ഇരുമ്പ് സത്തുണ്ട് ലിവറിൽ ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്നൊരു വാക്ക് പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതും ആചാരത്തിൻ്റെ ഭാഗമാണ് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട് കഴിയുന്നതും അഞ്ച് സൂര്യ നമസ്കാരം ചെയ്യുക ഒരു സൂര്യ നമസ്കാരത്തിൽ ഏഴ് യോഗാസനങ്ങളാണുള്ളത് അത് നമ്മൾ പത്ത് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൂര്യ നമസ്കാരം സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏഴ് യോഗാസനം ചെയ്തു എന്നാണ് അഞ്ച് സൂര്യ നമസ്കാരം ചെയ്താൽ മുപ്പത്തഞ്ച് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് യോഗാസനം ചെയ്ത എഫക്റ്റാണ് all India institute of medical science ന്യൂഡൽഹിയിൽ അവർ വളരെ വ്യക്തി വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ Surya Namaskara or sun salutation is known as the king of the exercises ഇതിനകത്ത് ജാതി ജാതിയില്ല ഇസമില്ല വിശ്വാസമോ അവിശ്വാസമോ ഒന്നും ഒരു പ്രശ്നമല്ല എന്താ കാരണം നമ്മൾ സൂര്യ നമസ്കാരത്തിലൂടെ ആത്മീയതയുള്ളവർക്ക് സൂര്യനെ നമസ്കരിക്കുന്നു ആത്മീയതയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവർക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ എക്സർസൈസിന് വേണ്ടിയിട്ടുള്ള യോഗാസനം ചെയ്യുന്നു ഈ ഒരു ഒരു ആചാരം നമുക്ക് എന്നും സാധിക്കണം അതേപോലെ വടക്കോട്ട് തലവെച്ച് കിടക്കരുത് ചിലത് പറയാറുണ്ട് അത് ഗോപാലകൃഷ്ണൻ പറയുന്നത് വളരെ അന്ധവിശ്വാസമാണ് ഇല്ലാത്ത സയൻസാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഒരു ബയോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ബയോ ഇലക്ട്രിസിറ്റി എന്ന് അതിന് പറയാം അതേപോലെ ബയോ മാഗ്നറ്റിക് ഫീൽഡുണ്ട് നമ്മുടെ ശരീരത്തിൽ ശരിക്ക് മാഗ്നറ്റിക് റെസൊണൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് എത്രയാ ബാധിക്കുക എന്നറിയോ ഇപ്പോൾ ജിയോ മാഗ്നറ്റിസം നമ്മുടെ ബയോ മാഗ്നറ്റിസത്തിനെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ സയൻസാണ് റിലീജിയൻ അല്ല ഒരു ഒരു നല്ല അല്പം പവർഫുള്ളായിട്ടുള്ള ഒരു മാഗ്നറ്റ് എടുത്ത് തലയുടെ ചുവട്ടിൽ വെച്ചിട്ട് തലയുടെ ചുവട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തലയണയുടെ ചുവട്ടിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കിടക്കുകയാണെങ്കിൽ തലവേദന എടുക്കാൻ തുടങ്ങും എന്താ അതിനൊരു കാരണമുണ്ട് നമ്മുടെ തലച്ചോറിനകത്തൊരു ബയോ മാഗ്നറ്റിസം ഉണ്ട് ഈ ബയോ മാഗ്നറ്റിസം ഹീമോഗ്ലോബിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ ബയോമാഗ്നറ്റിസത്തിൽ ഹീമോഗ്ലോബിൻ എന്ന അയേൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് സസപ്റ്റബിൾ ആണെങ്കിൽ നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് തെറ്റാണ് ആചാരപ്രകാരം വടക്കോട്ട് തലവെച്ച് കിടക്കരുത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സൗകര്യമുണ്ട് വീട്ടിൽ എങ്കിൽ കഴിയുന്നതും നമ്മൾ നമ്മുടെ തല ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് വയ്ക്കുക മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ആവാം തെക്കോട്ട് അതൊന്നും നോക്കണ്ട കഴിയുന്നത്രയും വടക്കോട്ടും തെക്കോട്ടും തലവെച്ച് കിടക്കുന്നത് ഒഴിവാക്കുക അടുത്ത കാലത്ത് ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിലെ ഒരു ഒരു വ്യക്തിയെ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ സീനിയർ സയൻറ്റിസ്റ്റാണ് മാഗ്നറ്റിസത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എൻ്റെ കൂട്ടത്തിലുള്ള ആളിങ്ങനെ മുഖം ഡള്ളായിട്ടിരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചു എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഏ തലവേദന എടുക്കുന്നു ആകെ ഒരു സുഖമില്ല ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങനെയാണ് തലവേദന ഉണ്ടായി വടക്കോട്ടാണോ തലവേച്ച് കിടന്നതെന്ന് ചോദിച്ചു അദ്ദേഹം സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ആ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ മുറിയിൽ ആ ആ മുറിയിൽ കട്ടിലിട്ടിരിക്കുന്ന വടക്കോട്ട് തലവേച്ച് കിടക്കാൻ പാകത്തിനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റിയത് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ തോന്നലോ ഞാൻ ശേഖരിച്ച വിവരമോ മാത്രമല്ല ഇത് നല്ല പ്രഗത്ഭരായ വ്യക്തികൾ അംഗീകരിച്ചിരിക്കുന്നതാണ് കിഴക്കോട്ട് നോക്കിയിരുന്ന് വേണം നമ്മൾ പുസ്തകം വായിക്കാനും ഓഫീസിൽ വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ അധ്യാപകർക്ക് അത് വലുതായിട്ട് ബാധിക്കുന്നില്ല പക്ഷെ ഒരു മാനേജർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിരന്തരം ഓഫീസിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തിയിൽ കഴിയുന്നതും തെക്കോട്ട് മുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കാം അതായത് നമ്മൾ തെക്കോട്ട് നോക്കിയിരുന്ന് വർക്ക് ചെയ്യുന്ന അവസ്ഥയില്ലാതിരിക്കാൻ ശ്രമിക്കുക വടക്കോട്ടാണെങ്കിൽ നോർമലാണ് അതേപോലെ പടിഞ്ഞാട്ട് നോർമലാണ് കിഴക്കോട്ടാണെങ്കിൽ പതിനഞ്ച് പെർസെൻറ്റ് എഫിഷ്യൻസി വർദ്ധിക്കുന്ന പറയാം തലച്ചോറിൻ്റെ അതിന് കാരണം തലച്ചോറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക ഇപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നു എന്ന് വിചാരിക്കാം ഞാനൊരു യുക്തിവാദിയാണ് ഞാനൊരു പുരോഗമനവാദിയാണ് എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ യുക്തമനുസരിച്ച് ചെയ്യുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ഒരു നിർബന്ധമില്ല ഈ ഈ ലോകത്തിലെ ഏത് വസ്തുതയും ആരും സ്വീകരിക്കണമെന്നോ തിരസ്കരിക്കണമെന്നോ പറയാൻ ആർക്കും അധികാരമില്ല അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായൊരു ലോകത്തിൽ സർവതന്ത്ര സ്വതന്ത്രമായൊരു രാഷ്ട്രത്തിൽ ഏത് തരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾക്കും സ്വാഗതമുള്ള ഒരു രാഷ്ട്രത്തിൽ ഏത് കാര്യവും വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട സയൻസ് ആണെങ്കിൽ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാം എന്നാൽ ലോകത്തിലെ എല്ലാ കാര്യവും സയൻസ് ആയാലേ സ്വീകരിക്കുള്ളൂ എന്ന് ധരിക്കുന്നതും അബദ്ധം കാരണം ചിലപ്പോൾ ചിലർക്ക് ചിലത് സയൻസാണ് കാർഗിലിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോൾ കഴിക്കണം എന്നുള്ളത് സയൻസാണ് അല്ലെങ്കിൽ അവിടെ നോൺ വെജിറ്റേറിയൻ കഴിക്കണം എന്നുള്ളത് സയൻസാണ് ആ സയൻസ് നമ്മൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോടോ ജീവിക്കുന്നവർക്ക് ആപ്ലിക്കബിൾ അല്ല കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കാർഗിലിലെ ടെമ്പറേച്ചർ മൈനസ് നാൽപ്പത്തഞ്ച് മൈനസ് അൻപതാണ് അവിടെ അതാണ് സയൻസ് ഇവിടെ മദ്യവും ആൽക്കോ മദ്യവും മാംസവും കഴിക്കാതിരിക്കുന്നതാണ് ഇവിടുത്തെ സയൻസ് അപ്പം സയൻസ് തന്നെ റിലേറ്റീവാണ് അതുകൊണ്ട് എന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കണം നമ്മളുടെ ആചാരങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ സമയത്ത് വേദമന്ത്രങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ നല്ല ബൈബിളിലെ വരികൾ മെലോഡിയസ് ആയിട്ട് ചൊല്ലുന്നത് ദുഃഖത്തിൽ ചൊല്ലുന്നതല്ല ഖുറാനിലെ വരികൾ മെലോഡിയസ് ആയിട്ട് ഹാർമോണിയസ് ആയിട്ട് ചൊല്ലുന്നത് കേൾക്കുക ആ സമയത്ത് നമ്മുടെ തലച്ചോറിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവും അതായത് അർത്ഥം അറിയണമെന്ന് പോലും നിർബന്ധമില്ല നല്ല കർണാടക സംഗീതം അല്ലെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറിനകത്ത് അർത്ഥം അറിയാതെ കേട്ടാൽ പോലും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവും നല്ല ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവും അതേപോലെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാവും അതേപോലെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ടാവും അർത്ഥം അറിയുമ്പോൾ കിട്ടുന്നൊരു എഫക്റ്റ് ഉണ്ട് നിങ്ങൾക്കറിയാം ചില സിനിമ കാണുമ്പോൾ ചില ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ തന്നെ കരയും അതായത് ആ വാക്കുകളും വരികളും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല മന്ത്രം കേൾക്കുന്നു വിധം ഒരു ഹിന്ദി പാട്ട് നമ്മൾ കേൾക്കുന്നു അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് അറിഞ്ഞൂടാം പക്ഷെ എന്നാലും നമ്മളെ വളരെ കാര്യമായിട്ട് അത് സ്വാധീനിക്കും അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് രണ്ട് നെർവസിൻ്റെ ആണെങ്കിലും ഒന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് മറ്റൊന്ന് അർത്ഥമറിയാതെ അപ്പം നമ്മുടെ ആചാരത്തിൽ മന്ത്രം കേൾക്കുക നല്ല കീർത്തനങ്ങൾ കേൾക്കുക നല്ല പാട്ടുകൾ കേൾക്കുക നല്ല രീതിയിൽ നാമം ജപിക്കുക ഇതിനെല്ലാത്തിനും ഒരു സയൻസ് ഉണ്ട് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോകം അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും എന്ന് യേശുദാസ് പറഞ്ഞ മാതിരി പാടിയ മാതിരി നമ്മൾ ലോകം അറിയാതെ ആദിയിലേക്ക് തുടക്കത്തിലേക്ക് പോവാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു ധാരണയുണ്ട് ഇതെല്ലാം അന്ധവിശ്വാസമാണ് സ്വന്തം പൈതൃകവും സ്വന്തം നന്മകളും സ്വന്തം ആചാര വിചാര വിശ്വാസങ്ങളും പുച്ഛിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സമൂഹം കേരളത്തിലുള്ളവരാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അത് പഠിച്ചിട്ടാണോ പുച്ഛിക്കുക അല്ല പഠിച്ചിട്ടാണോ നിഷേധിക്കുക അല്ല വെറുതെ പഠിക്കുകയില്ല അറിയേയില്ല അറിയാനോട്ട് ആഗ്രഹവും ഇല്ല അറിയുന്നത് തന്നെ പിന്തിരിപ്പനാണെന്ന മുൻവിധിയോട് കൂടിയാണ് നിർഭാഗ്യവശാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുന്നു ധാരാളം യുക്തിവാദികളും പുരോഗമനവാദികളും ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ ഇവരെല്ലാം തിരിച്ചു വരുന്നൊരു ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ദുഃഖകരമായ വേദനാജനകമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്താ കാഴ്ചയുടെ പുറകിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും വാർദ്ധക്യത്തിൽ തിരിച്ച് ഈ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും വരുന്നു പക്ഷെ നിങ്ങൾ സൃഷ്ടിച്ചു വിട്ട വലിയൊരു സമൂഹം ഇന്നും അവിടെ തന്നെ ഇരിക്കുന്നു അതിൻ്റെ പ്രായശ്ചിത്തം എന്താ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ വ്യക്തി വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേരള യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു അധ്യാപകൻ പറയുകയുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതെല്ലാം മുതലെടുക്കും ഒരു പ്രത്യേക സംഘടനയിലുള്ളവർ ഇതെല്ലാം മുതലെടുക്കും ഞാൻ ആ അധ്യാപകനോട് പറഞ്ഞത് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകൾ ഇവിടെയുള്ള എല്ലാ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റേതുമാണ് ഇവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റേതുമാണ് ഇവിടെയുള്ള യുക്തിവാദിയുടെയും ഈശ്വര വിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയുമാണ് എന്തിനാ നമ്മൾ ഈ അറിവുകളെല്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനയ്ക്കോ വേണ്ടി മാത്രം കൊടുക്കുന്നത് എല്ലാവർക്കും ഇത് ഉപയോഗിച്ചൂടെ നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഒരാൾ പറയുകയാണ് ഇതൊക്കെ എൻ്റെയാണ് എന്നാൽ ശരി അയാളുടെ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് താൻ എടുത്തോളാം എന്ന് പറയാൻ പോകണത് എന്തിനാ നമ്മളുടെയും കൂടിയല്ലേ ഇത് നമ്മുടെ അച്ഛനമ്മമാർ ജനിച്ചു വളർന്നത് ഇവിടെയല്ലേ വളരെ ബ്ലണ്ടായിട്ട് വേദന തോന്നാത്ത വിധത്തിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആരെങ്കിലും ഈ കേരളീയർ ഭാരതീയരായിട്ട് സിറ്റിസൺഷിപ്പ് ഉള്ളവർ ആരെങ്കിലും റഷ്യയിൽ നിന്ന് വന്നവരാണോ ചൈനയിൽ നിന്ന് വന്നവരാണോ സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാണോ ഇസ്രായേലിൽ നിന്ന് വന്നവരാണോ എല്ലാം ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ മരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ നന്മകളും ഈ നാടിൽ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അതിൻ്റെയും അവകാശികൾ നമ്മൾ തന്നെയാണ് അപ്പം നന്മകളുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക തിന്മകളുണ്ടെങ്കിൽ അത് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ കുറയ്ക്കുക അതിനകത്ത് കുറവുകളുണ്ടെങ്കിൽ അത് നികത്തുക തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക ഇത് നമ്മളുടെ തന്നെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ശരീരം നന്മയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ആഹാരം രണ്ട് ആചാരം നല്ല നല്ല ആചാരങ്ങളുണ്ട് ഈവൺ ഏകാദശി വ്രതം എന്നുള്ളത് പോലും നല്ലൊരു ആചാരം പതിനഞ്ച് ദിവസം നമ്മൾ ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് ഒരു ദിവസം നമ്മൾ ഉപവാസം ഇരിക്കുകയാണ് ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ഒരു ഭക്ഷണവും കഴിക്കാതെ ഉപവസിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ ഫ്രീ ആവുകയാണ് അതിനകത്തുള്ള ഫീൽഡ് മെറ്റീരിയൽ എല്ലാം ക്ലീൻ ചെയ്യുന്നു ഇൻഡസ്റ്റൈൻ എം ടി ആവുന്നു ബോഡിക്ക് തന്നെ സ്റ്റോർഡ് ആയിട്ടുള്ള അഡിപ്പോസ് ടിഷ്യൂവിലെ ഫാറ്റ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ശരീരം തന്നെ ഫ്രഷ് ആവുകയാണ് ഒരു ദിവസം ഏകാദശി വ്രതമോ അല്ലെങ്കിൽ ശുദ്ധ ഉപവാസമോ ഇരിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂർ വേണം താനും ആ സമയത്ത് സാധിക്കുമെങ്കിൽ ഒരു എട്ടോ പത്തോ ഇരുപതോ ഗ്ലാസ് വെള്ളം കുടിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഡയബറ്റിക്സ് ഉള്ളവരും ലോ ബ്ലഡ് പ്രഷർ ഉള്ളവരും ഡോക്ടറോട് ചോദിച്ചിട്ട് അത്രയും അധികം വെള്ളം കുടിക്കാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഷുഗർ പെട്ടെന്ന് താന്നു പോയിന്ന് വരും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ സോൾട്ട് പെട്ടെന്ന് കുറഞ്ഞു പോയിന്ന് വരും അവർ തലയുറ്റി വീഴുകയോ കൊളാപ്സ് ആവുകയോ ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത നമ്മളെപ്പോലെ നോർമലായിട്ടുള്ളവർ ഈ ഒരു ജലപ്ര ആനവ്രതം കഴിച്ചാൽ എന്താ വ്യത്യാസം ശരീരത്തിന് ഉണ്ടാവുക അറിയൂ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരില്ല രോഗം ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതികഠിനമായ പ്രവൃത്തിയാണെങ്കിൽ പോലും ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ഒപ്പം ശരീരം വരും അതുകൊണ്ട് തന്നെ ഏത് കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്നവരും ഓർമ്മിക്കണം ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പ്രത്യേകിച്ച് ഇനി മൂന്നാമതായിട്ട് ശരീരത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കാരണവശാലും നമ്മുടെ പ്രവൃത്തി തിന്മകൾ ഉണ്ടാവരുത് ഈ ലോകത്തിൽ മൊത്തം മൊത്തം തിന്മയും കൈക്കൂലിയും അഴിമതിയും അധർമ്മവുമാണല്ലോ സാറേ ഞാൻ മാത്രം ധർമ്മം ചെയ്തുകൊണ്ട് എന്തു പ്രയോജനം ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വരിയുണ്ട് for every action there is an equal and opposite reaction എല്ലാ കർമ്മങ്ങൾക്കും അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതികർമ്മമുണ്ട് പ്രതിപ്രവർത്തനമുണ്ട് റിസൾട്ടോ റിവാർഡോ റിവാർഡ് നല്ല കർമ്മത്തിന് നല്ല റിവാർഡും ദുഷ്കർമ്മത്തിന് ദുഷ്പ്രവൃത്തിയുടെ തന്നെ കർമ്മഫലവും ഉണ്ടാവുക അത് പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ അതിന് മാറ്റം വരുത്താനൊന്നും സാധ്യമല്ല ഇതിവിടെ മതമോ ആത്മീയതയോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ കൈക്കൂലി വാങ്ങിച്ചാൽ ആ കൈക്കൂലി തരുന്ന വ്യക്തി എത്ര ശാ അത് തരുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് നമുക്ക് ഉണ്ടാവാതിരിക്കില്ല നമ്മൾ അധർമ്മം ചെയ്താൽ അതിൻ്റെയും ഒരു നെഗറ്റീവ് ഉണ്ടാവും എല്ലാവരോടും എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകരോട് എൻ്റെ മുമ്പിലിരിക്കുന്ന മാനേജർമാരോട് എൻ്റെ മുമ്പിലിരിക്കുന്ന മാതാപിതാക്കളോട് അവരുടെ മക്കളോട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏജൻറ്റുമാരോട് എൻ്റെ മുമ്പിലിരിക്കുന്ന കർമ്മനിരതരായ വ്യക്തികളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ചെയ്തതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്തതോർത്ത് നാളെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരരുത് ഒരിക്കൽ ഇന്നലെ എന്ന ദിവസത്തെക്കുറിച്ച് ആലോചിച്ചാൽ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞു ഇനി അത് തിരിച്ചു വരില്ല ഇന്നലെ ചെയ്തതും എഴുതി വയ്ക്കാമെന്നല്ലാതെ തിരുത്താൻ സാധ്യല്ല എഴുതി വയ്ക്കുന്ന വാക്കുകളിൽ തിരുത്തൽ വരുത്താം ചെയ്ത കർമ്മങ്ങളിൽ തിരുത്തൽ വരുത്താൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മുടെ പ്രവൃത്തി നന്മ നിറഞ്ഞതാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ നന്മ ചെയ്യുന്നു തിന്മ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവർ അതിൽ പ്രത്യേകിച്ച് നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നുണ്ട് ആ നന്മ എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത് മാത്രമാണ് നമ്മുടെ ദൗത്യം സമൂഹത്തിന് വേണ്ടി കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി എത്രത്തോളം നന്മ ചെയ്യാൻ സാധിക്കുമോ അത്രയും നന്മ ചെയ്യുക സാധ്യമല്ല സാറേ അങ്ങനെയാണെങ്കിൽ തിന്മകൾ ചെയ്യാണ്ടിരിക്കുക കാരണം നന്മ ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് ദുഃഖിക്കേണ്ടിയേ വരുള്ളൂ തിന്മ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖഭാരം താങ്ങാത്തതായിട്ട് പര്യവസാനിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊരു മോറൽ സയൻസിൻ്റെ ക്ലാസ് ഒന്നുമല്ല എത്തിക്സിൻ്റെ ക്ലാസ് ഒന്നുമല്ല മതപഠനത്തിൻ്റെ ക്ലാസ് ഒന്നുമല്ല എനിക്കറിയാം നിങ്ങളെല്ലാവരും ജീവിത വീക്ഷണത്തിലേക്കുള്ള വാല്യൂ ബേസ്ഡ് ലൈഫ് ധാർമ്മിക് ലൈഫ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് നിങ്ങൾ ഏത് മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ചെന്നാലും ഇങ്ങനെ ഒരു പക്ഷേ സമഗ്രമായൊരു വീക്ഷണം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല ഒരു ഏരിയയെക്കുറിച്ച് മാത്രമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ എന്നുള്ള ആ ജീവിയുടെ മൊത്തം നിലനിൽപ്പിൻ്റെ ആണ് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞു ഞാൻ നമ്മളുടെ മനസ്സിന് നന്മയുണ്ടാവണമെങ്കിൽ ചെവി കണ്ണ് നാക്ക് ചിന്ത ഇത്രയും ശരിയാക്കണം ശരീരത്തിന് നന്മയുണ്ടാവണമെങ്കിൽ ആഹാരം ആചാരം അതേപോലെ നന്മ നിറഞ്ഞ പ്രവർത്തികൾ എന്നും എന്നും നമ്മളിൽ ഉണ്ടാവണം ഇതേപോലെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബ ബന്ധത്തെക്കുറിച്ച് നമ്മളുടെ കുടുംബ ബന്ധം അത് ഏറ്റവും ഉജ്ജ്വലമാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കണം ഞാൻ നേരത്തെ ഭഗവത്ഗീതയിലെ വരി പറഞ്ഞു ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ ഉയർത്തുക അവനവൻ എന്ന് പറയുന്നത് ഈ കുടുംബവും ചേർന്നിട്ടാണ് ന ആത്മാനം അവസാദയെ അവനവനെയും അവനവൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക അപ്പം ഞാൻ ഉയരണമെങ്കിൽ എൻ്റെ കുടുംബത്തിനെ ഉയർത്തണം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കൾ അഞ്ച് പോയിൻ്റ് അവിടെയുള്ളത് ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ ഇതിൽ നമ്മൾ തന്നെയായിരിക്കും ഒരു പക്ഷെ ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയൊക്കെ ആരുമാകട്ടെ നമ്മളുടെ വീട്ടിനകത്ത് നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ഉണ്ടാവണം എങ്കിൽ വീട്ടിനകത്ത് ശാന്തി ഉണ്ടാവണമെങ്കിൽ വീട്ടിനകത്ത് സ്വർഗസമാനമായ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം ആ ഔദ്യോഗികമായ ഭാരം വഹിച്ച ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചതിന് ശേഷം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന തളർച്ച ഇല്ലാതെയാക്കാൻ റിഫ്രഷ് ചെയ്യാനുള്ള സർവീസ് സെൻറ്ററാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്തും പരസ്പരം ഇവാലുവേറ്റ് ചെയ്തും പരസ്പരം അനുമോദിച്ചും അഭിനന്ദിച്ചും ആശ്വസിപ്പിച്ചും എത്രത്തോളം അത് ഷെയർ ചെയ്ത് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും നന്മയുടെ ഇൻറ്റൻസിറ്റി കൂട്ടാനും സാധിക്കുമോ അതിനുള്ള ഒരു വർക്ക്ഷോപ്പാണ് വീട് ചിലപ്പോൾ പറയാറുണ്ട് മൂന്ന് ഇങ്ങുകളെന്ന് എന്ന് പറയാറുണ്ട് ഐ എൻ ജികൾ എന്താ അത് sharing and caring and curing നമ്മളുടേതായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഷെയർ ചെയ്യുക ദുഃഖങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദുഃഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും സുഖം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും അപ്പോൾ ഈ സുഖവും ദുഃഖവും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പരസ്പരം കെയർ ചെയ്യുന്നു എന്ന് മനസ്സിലാവുക അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവും ദുഃഖവും പങ്കുവെക്കുമ്പോൾ ഒരാളുടെ ദുഃഖത്തോടൊപ്പം അല്പം ദുഃഖിക്കാനും മറ്റേ അയാളുടെ സന്തോഷത്തോടും സുഖത്തോടും ഒപ്പം സന്തോഷിക്കാനും സുഖിക്കാനും സാധിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അവർ ഒരു കെയറിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നു ഈ ഷെയറിങ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന കെയറിങ് ആ കെയറിങ് കഴിഞ്ഞുണ്ടാവുന്നതാണ് ക്യൂറിങ് അപ്പോഴാണ് നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ തന്നെ നോർമൽ നോർമലാവാം ടെൻഷൻ ഉണ്ടെങ്കിൽ നോർമൽ നോർമലാവാം മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നോർമൽ നോർമലാവാം ഇവിടെ എല്ലാം മൂന്ന് വാക്കുകളാണ് നമ്മൾ ഓർക്കാനുള്ളത് ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ഇത് നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഉപയോഗിപ്പിക്കാനും ശ്രമിക്കണം ചെവി നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക വീറ വാശി ദേഷ്യം അപകർഷത ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എത്രത്തോളം പറയുന്നു അതെല്ലാം വീടിന് പ്രശ്നമാവുകയുള്ളൂ നമ്മളെല്ലാവരും പറയാറുണ്ട് പറഞ്ഞാൽ ഉടനെ തന്നെ തിരിച്ച് ആവാൻ ശ്രമിക്കുക എന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ അറിയാതെ പറഞ്ഞു പോയി ദേഷ്യം വരുമ്പോൾ എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് എനിക്കിത് പറ്റണേ നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അല്ലെങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്നൊന്ന് പറയാം ഏത് കാര്യവും വീട്ടിനകത്ത് ആവശ്യമില്ലാത്തത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക കേൾപ്പിക്കാനുള്ള മനസ്സും ഉണ്ടാകാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ ചെവി നല്ല രീതിയിൽ വീട്ടിൽ ഉപയോഗിക്കാം രാവിലെ വീട്ടിനകത്ത് നല്ല പാട്ടുകൾ ഭക്തി ഗാനങ്ങൾ വയ്ക്കുക അത് എല്ലാം കേട്ട് വീട് ഉണരണം ആ വീട്ടിനകത്ത് അതിരാവിലെ ഉണർന്ന് കുറേ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ചിരിച്ച ഒരു മുഖവുമായിട്ട് നമ്മളിരിക്കുക ഭർത്താവിന് ഭാര്യ ഒരു കപ്പ് ചായ കാപ്പി കൊണ്ടുപോയി കൊടുക്കുക ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക മക്കൾക്ക് അമ്മ തന്നെ ചോറ് വിളമ്പി കൊടുക്കുക എന്നിട്ട് ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടിച്ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ഇതാണ് നമ്മൾ ഷെയറിങ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കെയറിങ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ക്യൂറിങ് എന്ന് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് എത്ര കാലം സാധിക്കുന്ന അറിഞ്ഞൂടാ മക്കൾക്ക് പ്രായമാവുമ്പോൾ അവരവരുടേതായിട്ടുള്ള ലെവലിൽ ജോലിയും അന്വേഷിച്ചു പോയി എന്ന് വരും ഇത് ഐ ടിയുടെ ലോകമാണ് ലോകത്തിൽ എവിടെ ചെന്നാലും ഐ ടി എൻജിനീയറിങ് മെഡിസിൻ ഇവർക്കെല്ലാം നല്ല സ്കോപ്പാണ് ഒരിക്കലും അവർ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നൊന്നും വരില്ല അപ്പോൾ മക്കളെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ചെറുപ്പത്തിൽ ചോറ് വിളമ്പി കൊടുത്തില്ലല്ലോ ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരുന്നല്ലോ ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നല്ലോ അവൻ തന്നെത്താനെ ഭക്ഷണം കഴിക്കുകയായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് പ്രയോജനമില്ല അതേപോലെയാണ് നമ്മൾ ഇന്ന് വളരെ സ്പീഡായിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവും എല്ലാം നല്ല വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം എത്ര ആക്സിഡൻറ്റാണ് ഓരോ ദിവസം ഉണ്ടാവുന്നത് ഇന്ന് ഓഫീസിലേക്ക് പോയ ആൾ വൈകുന്നേരം അതേപോലെ തിരിച്ചു വരും എന്ന് ഉറപ്പുമില്ല ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ നിന്നൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോയതാണ് വന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ് ഈ മാറ്റം എന്ന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം ഭാര്യയ്ക്ക് സംഭവിക്കാം ഭർത്താവിന് സംഭവിക്കാം അച്ഛന് സംഭവിക്കാം അമ്മയ്ക്ക് സംഭവിക്കാം മക്കൾക്ക് സംഭവിക്കാം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വരെ സ്നേഹിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും സാധിച്ചില്ലല്ലോ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചതുകൊണ്ട് എന്താ പ്രയോജനം അപ്പം നമ്മുടെ ഓഫീസിലെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ വയ്ക്കണമെങ്കിൽ ആ പ്രവർത്തനം ചെയ്യാനുള്ള ഇച്ഛാശക്തിയും അതുപോലെ കർമ്മശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകണമെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം നന്മ നിറഞ്ഞതാകണം ആ നന്മ നിറഞ്ഞതാക്കാൻ നമ്മൾ നല്ല രീതിയിൽ കേൾക്കുന്നത് ആവശ്യമുള്ളതാവണം കേൾപ്പിക്കുന്നതും ആവശ്യമുള്ളതാവണം വീട്ടിനകത്ത് കാണുന്നത് നന്മ നിറഞ്ഞതാവണം കാണിപ്പിക്കുന്നതും നന്മ നിറഞ്ഞതാവണം വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം കഴിയുന്ന അത്രയും നന്മ നിറഞ്ഞതാകണം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ ഞാനൊരു ഉപദേശിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നതെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ കേട്ടോ എല്ലാവരും നാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് പലപ്പോൾ പലപ്പോഴും സാധിക്കാറില്ല എങ്കിലും ഞാൻ എല്ലാവരോടും പറയും നമ്മുടെ വീട്ടിനകത്ത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന രണ്ട് മേജർ ഉപകരണങ്ങളുണ്ട് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാം ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാനത് ചെയ്യാൻ പോകണം കേട്ടോ അല്ലെങ്കിൽ ഞാനതങ്ങനെ ചെയ്തു കേട്ടോ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ചെയ്യാം രണ്ട് നമുക്ക് തെറ്റുപറ്റിയാൽ എനിക്ക് തെറ്റുപറ്റി എന്ന് അഡ്മിറ്റ് ചെയ്യാം സാധിക്കുമെങ്കിൽ മാപ്പ് പറയുക പറ്റിയില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം ഇങ്ങനെ രണ്ട് ഉപകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് കേരളീയർ ഉപയോഗിക്കാറേയില്ല ചോദിച്ച് ചെയ്യേയില്ല അതേപോലെ തന്നെ തെറ്റുപറ്റിയാൽ അങ്ങനെ പറ്റി ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ആ തെറ്റിനേക്കാൾ ഭീകരമായിട്ടുള്ള നെഗറ്റീവ് നമുക്ക് തോന്നാം അപ്പോൾ അല്പം ഒന്ന് താഴാനും വാങ്മേ മധുമത്തമ വാക്ക് തേനിൻ്റെ മധുരം ഉണ്ടാവണം എന്നാണ് ഞാൻ നേരത്തെ മനസ്സിനെ കുറിച്ചൊക്കെ നാക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയേണ്ടായി അപ്പോൾ വീട്ടിനകത്ത് വാക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം പിന്നെ വീട്ടിനകത്ത് നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഉണ്ടാവണം എല്ലാവർക്കും എല്ലാം തികഞ്ഞു കിട്ടിയെന്ന് വരില്ല വീട്ടിനകത്ത് ദുഃഖം ഉണ്ടാവും ഒരാൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖം മറ്റൊരാൾക്ക് വേറൊരു തരത്തിലുള്ള ദുഃഖം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഈ രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ദുബായിൽ പോയി അവിടെ ചെന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് വന്നു രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ മൂന്ന് മൂന്നര കോടി രൂപയുടെ സ്വത്തുണ്ട് അവർക്ക് അവർക്ക് വളരെ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കിയത് ആദ്യത്തെ മകൻ പതിനാലാമത്തെ വയസ്സിൽ തലമുടി വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുന്ന് മരിച്ചു രണ്ടാമത്തെ കുട്ടിക്ക് ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല മൂന്നാമത്തെ കുട്ടിക്ക് ഒരു അസാധാരണ രോഗമാണുള്ളത് എപ്പോൾ വേണമെങ്കിൽ മരിക്കും അപ്പോൾ ഇവരിങ്ങനെ ആ കുട്ടിയുടെ മരണത്തിൻ്റെ ഡേറ്റും കൂടി കാത്തുകൊണ്ടിരിക്കുന്ന മാതിരിയാണ് ജീവിക്കുന്നത് എന്തൊരു ദുഃഖം നോക്കാം അതേപോലെയാണ് ചിലരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരാൾക്ക് ക്യാൻസറാണ് വേറെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ മകളുടെ വിവാഹം നടന്നിട്ടില്ല വലിയ ദുഃഖത്തിലവൻ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴാണ് അച്ഛൻ്റെ ജോലി പോയി ജീവിക്കാൻ ഒരു വഴിയില്ല വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് തൻ്റെ അനുജൻ അല്ലെങ്കിൽ അനുജത്തി വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയായി വേറെ ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് കണ്ടത് എൻ്റെ നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആളുടെ ബ്രദർ ഒരു അസാധാരണ രോഗമാണ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും എന്താ രോഗം എന്നൊരു പിടുത്തമില്ല അപ്പോൾ ഇങ്ങനെ മറ്റൊരാളുടെ വീട്ടിൽ ഒരാളുടെ അച്ഛൻ ഇങ്ങനെ ഡെത്ത് ബെഡിൽ കിടക്കാൻ കുറേ കാലമായി മരിക്കുന്നുമില്ല എന്നാലോട്ട് ഭയങ്കര ചിലവായിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നതെന്ന് അപ്പം ഇങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം ഒന്ന് നമ്മൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ തിരുവനന്തപുരത്താണെങ്കിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ചെല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചെന്നിട്ട് അവർ വൃദ്ധരും അനാഥരും അതേപോലെ രോഗികളും ഇവരൊക്കെ അനുഭവിക്കുന്ന വേദന നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണുക ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ചെന്ന് കാണുക എന്നിട്ട് നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുക ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖവും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം മറ്റുള്ളവരുമായിട്ട് comparative psychological analysis C S P comparative psychology C P A അതാണ് correct C P A comparative psychological analysis ഇതേപോലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് ആയതുകൊണ്ടാണ് ഈ വിഷയവും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി നമ്മളെ വലുതാക്കിയ മാതാപിതാക്കളുണ്ട് അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്ത് വരില്ലായിരുന്നു നമ്മൾ അവരോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് എത്ര അനലൈസ് ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരുടെ ജീവിതത്തിൻ്റെ നല്ല ശതമാനം സമയം ഊർജം സമ്പത്ത് നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്താനാണ് അവർ ഉപയോഗിച്ചത് നമ്മളെ കൈപിടിച്ച് പിച്ച വെച്ച് നടത്തിച്ച നമ്മൾ ചിരിക്കുന്നത് കണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ചിരിച്ച നമ്മൾ കരയുമ്പോൾ വാരിയെടുത്ത് ഉമ്മ വെച്ച് കണ്ണുനീര് തുടച്ച നമ്മൾ കാല് തെറ്റി വീഴുന്ന സമയത്ത് ഓടി വന്ന് നമ്മളെക്കാൾ വേദനിച്ച കാക്കയെയും അമ്പിളിയമ്മാവനെയും കാണിച്ച് ഭക്ഷണം തന്ന് നമ്മൾ ഉറങ്ങുന്നത് കണ്ട് സന്തോഷിച്ച് നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ അത്ര പോലും ഉറങ്ങാതെ നമ്മൾ കരയുമ്പോൾ കരയാതെ നമ്മളെ താരാട്ടുപാടി ഉറക്കിയ ഒരു അമ്മയുണ്ട് അവരുടെ എല്ലാം നമുക്ക് വേണ്ടിയാണ് ആ അമ്മ ആ അച്ഛൻ അവരുടെ ജീവിതം തന്നെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുകയുണ്ടായി നമുക്ക് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരുള്ളത് കൊണ്ട് മാത്രം നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് വന്നത് അവരുടെ അനുഗ്രഹം ആ അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ മടിയിൽ തലവെച്ച് നമ്മൾ കിടന്നു അമ്മയുടെ താരാട്ട് കേട്ടാണ് നമ്മൾ വളർന്നത് അമ്മയുടെ മുമ്പിലാണ് നമുക്ക് ദുഃഖിക്കാനും നമുക്ക് ദേഷ്യപ്പെടാനും നമുക്ക് വാക്കുകൊണ്ട് തർക്കിക്കാനും എല്ലാം അവസരം ഉണ്ടായത് എല്ലാം ക്ഷമിക്കുന്ന ഒരു അമ്മയുണ്ട് എല്ലാം കുറേയൊക്കെ ക്ഷമിക്കുന്ന ഒരു അച്ഛനുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര ഐ എ ആരാവട്ടെ എത്ര പി എച്ച് ഡിക്കാരാവട്ടെ എത്ര പ്രഗത്ഭരാവട്ടെ അമ്മയുടെ മുമ്പിൽ നമ്മളെല്ലാം മക്കൾ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹമാണ് ആ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി ഏത് സഹാറ മരുഭൂമിയിലാണെങ്കിലും ദാഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടാതിരിക്കില്ല ആ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങളെ നമ്മളെ എന്നും എന്നും എന്നും നമുക്ക് തുണയായിട്ടുണ്ടാവാതിരിക്കില്ല അമ്മയും അച്ഛനും നമ്മളെ ഒരിക്കലും ശപിക്കില്ല കാരണം അവർ നമ്മളെ വളർത്തിയത് അത്രയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും നല്ല ഒരു ബെഡിൽ പുഷ്പത്തിൻ്റെ മെത്തയിൽ കിടത്തിയാണ് കാരണം അവരൊരിക്കലും നമ്മളെ ശപിക്കില്ല പക്ഷേ അവരെ വേദനിപ്പിച്ചാൽ അതൊരു ശാപമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാവും അതെന്നും നമ്മൾ ഓർമ്മിക്കണം ആലോചിച്ച് നോക്കുക നമ്മൾ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് അമ്മയോ അച്ഛനോ സ്കൂട്ടറിലോ അല്ലെങ്കിൽ നടന്നോ നമ്മളെ ആ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കിയിട്ട് അവർ നമ്മളുടെ മുമ്പിൽ നിന്ന് കൈവീശി യാത്രയാവുമ്പോൾ നമ്മൾ അസാധാരണമായിട്ട് കരഞ്ഞു കാരണം അമ്മയെയും അച്ഛനെയും വിട്ടുപിരിയാനുള്ള വേദന കൊണ്ട് കരഞ്ഞു അപ്പോഴും അമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ വൈകുന്നേരം നാല് മണിക്ക് വലിയ മോനെ അച്ഛൻ വലിയ നാല് മണിക്ക് എന്തിനാ എൻ്റെ മോൻ കരയുന്നത് മോൻ എന്തിനാ കരയുന്നത് വൈകുന്നേരം വന്ന് കൊണ്ടുപോവില്ലേ എന്ന് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ താരാട്ട് പാടുന്ന രാഗത്തിൽ ആശ്വസിപ്പിച്ച വാക്കുകളുണ്ട് ആ വാക്കുകൾ കേട്ട നമ്മൾ സാവധാനത്തിൽ ദിവസങ്ങൾ കഴിയും തോറും കരച്ചിൽ നിർത്തിയത് കാലചക്രം തിരിയുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോകുമ്പോൾ നമ്മളെല്ലാം വളർന്ന് വലുതാവുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അച്ഛനും അമ്മയും വളർന്ന് വൃദ്ധരാവും വൃദ്ധരാകുമ്പോൾ നമുക്ക് ജോലി തിരക്കുമുണ്ട് നമുക്ക് വീട്ടിൽ ആരും സഹായിക്കാനില്ല എന്ന ന്യായീകരണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരക്കുണ്ട് എന്ന കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവരെ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ രൂപ ഡെപ്പോസിറ്റ് ഇട്ട് എവിടെയെങ്കിലും വൃദ്ധസദനത്തിലാക്കും ആ വൃദ്ധസദനത്തിലാക്കുന്ന ആ കാഴ്ച ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ അച്ഛനെ ഒരു ടാക്സിയിൽ അമ്മയെയും ഒരു ടാക്സിയിൽ കുറേ അവർക്കുള്ള ഡ്രസ്സുകളെല്ലാം ടാക്സിയിൽ വെച്ച് നമ്മൾ വൃദ്ധസദനത്തിലാക്കി അമ്മയോടും അച്ഛനോടും പറയും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഭക്ഷണം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ചായ രാത്രിയിലത്തെ ഭക്ഷണത്തിന് എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് ഒട്ടും കുറച്ചിട്ടില്ല നാലഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളാം അവരെല്ലാം തരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഈ ഭാരമൊഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒന്നുകിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ അച്ഛനമ്മയെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അച്ഛനമ്മയെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ച് വൃദ്ധസദനത്തിൽ നിന്നിറങ്ങുമ്പോൾ മക്കളെയും മരുമക്കളെയും നോക്കി അച്ഛനും അമ്മയും കൈ വീശി കരയുന്നൊരവസ്ഥയുണ്ടാവും ആ കരയുന്നതും നമ്മൾ എൽ കെ ജിയിലും യു കെ ജിയിലും പോയപ്പോൾ കരഞ്ഞതും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാം അന്ന് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് വാക്ക് തന്നു വൈകുന്നേരം വരില്ലേ നാലു മണിക്കെന്ന് ഇന്ന് നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും വാക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക് വൈകുന്നേരം നാലു മണിക്ക് വന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോവില്ലേ എന്ന് ഇല്ല ഒരു ഒരിക്കലും നമ്മൾ പറയില്ല എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ വരാം അച്ഛൻ അറിയാലോ ഇല്ലേ ഇപ്പോൾ ജോലിയുടെ തിരക്ക് എത്രയാണെന്ന് അച്ഛൻ അറിയാലോ ഇല്ലേ അവിടെ നിന്ന് ഇവിടം വരെ വന്നു പോകാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ലെന്ന് അച്ഛൻ അറിയാലോ ഇല്ലേ എട്ട് ദിവസമേ കാഷ്വൽ ലീവ് ഉള്ളൂ ഏൺ ലീവാണെങ്കിൽ ഇല്ല എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ വയ്യ കുട്ടികളുടെ അഡ്മിഷനും പഠിത്തമായിട്ട് ഇതെല്ലാം ചിലവഴിക്കുന്നു അപ്പോൾ അച്ഛൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ അച്ഛനും അമ്മയും കൂടിയിട്ട് എല്ലാത്തിനും ഇവിടെ ആളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അച്ഛനും അമ്മയും നമുക്ക് ഭാരമാണ് അവരെ നമ്മൾ ഉപേക്ഷിക്കാൻ കൈ കഴുകുകയാണ് ഇനി വീണ്ടും കാലചക്രം തിരിയും കാലചക്രം നിൽക്കില്ല ഭൂമി തിരിയുന്ന അതേ വേഗത്തിൽ കാലചക്രം തിരിയുന്നുണ്ടാവും വർഷങ്ങളെല്ലാം കടന്നുപോയി അന്ന് നമ്മൾ കട്ടിലിൽ കിടക്കുന്നൊരു ദിവസം വരും അന്ന് നമ്മൾ പ്രാർത്ഥിക്കും എൻ്റെ മകനൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എൻ്റെ മകളൊന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നെ ഒന്ന് താങ്ങി കട്ടിലിരുത്തിയിരുന്നെങ്കിൽ അവൻ്റെ വായിൽ ഞാൻ ചോറ് കൊടുത്തതല്ലേ കരഞ്ഞപ്പോൾ എൻ്റെ മകൻ എൻ്റെ വായിലേക്ക് അല്പം ചോറ് തരുമോ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എൻ്റെ മക്കൾ കരഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണുനീര് തുടച്ചതല്ലേ അവൻ്റെ അച്ഛനായ എനിക്ക് കരച്ചിൽ വരുമ്പോൾ എൻ്റെ മകൻ കണ്ണുനീര് തുടയ്ക്കുമോ എന്നെല്ലാം പ്രതീക്ഷിക്കാൻ വകയില്ലേ നമുക്ക് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരില്ലേ അപ്പോൾ ഒന്നും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പോയില്ല നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വരില്ല വന്നിട്ടില്ല എന്ന് വിചാരിക്കുക എന്തായിരിക്കും പരിണതവർ എൻ്റെ അച്ഛനെ നോക്കാൻ വയ്യാതെ ശുശ്രൂഷിക്കാൻ വയ്യാതെ വൃദ്ധസദനത്തിലാക്കിയ എനിക്ക് പ്രകൃതി ഏതായിരിക്കും ബാലൻസ് ആയിട്ട് തരിക ഞാൻ എൻ്റെ അച്ഛനോട് എങ്ങനെയാണോ പെരുമാറിയത് അമ്മയോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ ആയിരിക്കില്ല എൻ്റെ മക്കൾ എന്നോട് പെരുമാറുക അതല്ലേ പ്രകൃതി നിയമം അതല്ലേ ഞാൻ കുറച്ച് മുമ്പ് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ റൂള് നിങ്ങളോട് പറഞ്ഞത് for every action there is an equal and opposite reaction എൻ്റെ അച്ഛനെ ഞാൻ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ ഐ എ എസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മക്കൾ ഐ എ എസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഡോക്ടറാവുകയാണെങ്കിലും എഞ്ചിനീയർ ആവുകയാണെങ്കിലും ഓർമ്മിക്കുക നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പെരുമാറുക അതിന് പ്രകൃതി ഒരിക്കലും അതല്ലാതെ മറ്റൊന്ന് അനുവദിക്കില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമ്മൾ നമ്മുടെ മക്കളോട് ഒരു പക്ഷേ പറഞ്ഞു എന്ന് വരും നിനക്ക് വേണ്ടി രാപ്പകൽ ഞാൻ പ്രവർത്തിച്ചില്ലേ മോനെ എന്നിട്ട് നീ അച്ഛനെ അമ്മയും തിരിഞ്ഞു നോക്കിയില്ലല്ലോ അവൻ്റെ മനസ്സിൽ ഒന്നായിരിക്കുമുള്ളത് കാരണം അവൻ്റെ അച്ഛനും അമ്മയുമായ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കിയിട്ട് ശുശ്രൂഷിച്ചിട്ട് അവന് അവൻ ഇന്നുവരെ കണ്ടിട്ടില്ല നമ്മുടെ മക്കൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ അച്ഛനോട് അമ്മ അമ്മയോട് പെരുമാറിയതെന്ന് കണ്ടിട്ടില്ല അപ്പം നമ്മൾ എന്താണോ നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുത്താൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല കാരണം ഞാൻ കൊടുക്കാത്തത് എങ്ങനെ എനിക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കാം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കാം അതുകൊണ്ട് എന്നുമെന്നും എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങളോട് അല്പം വികാരത്തോടു കൂടി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം ലക്ഷങ്ങളോ കോടികളോ നേടിയാലും നിങ്ങൾ എത്ര പ്രഗത്ഭനായാലും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് അവരെടുക്കില്ല ഈ ഔദ്യോഗിക ജീവിതം മുഴുവനും നമ്മൾ ചെയ്യുന്നത് നമുക്ക് എത്ര ശമ്പളം കിട്ടുന്നതും അത് ജീവിതമല്ല ജീവിക്കാനുള്ള മാർഗമാണ് എത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ പോയാലും അത് ജീവിതമല്ല ജീവിക്കാനുള്ള മാർഗമാണ് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയാലും അതല്ല ജീവിതം ജീവിക്കാനുള്ള മാർഗം മാത്രമാണത് ജീവിതം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ആണ് ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ കിട്ടേണ്ടതെല്ലാം കിട്ടണമെങ്കിൽ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം ആ ചക്രത്തിന് ഈ കാലചക്രത്തിന് കർമ്മചക്രത്തിന് ജ്ഞാനചക്രത്തിന് ജീവിതചക്രത്തിന് ബിഗിനിങ്ങും എൻഡിങ്ങും ഇല്ല അതിങ്ങനെ ലോക്കസ് പോയിന്റ് കറങ്ങണ മാതിരിയാണ് സൈക്കിളിൻ്റെ ചക്രം കള കറങ്ങുന്ന മാതിരിയാണ് അത് വീല് തന്നെയാണ് പക്ഷേ ശരിക്കും നിന്ന സ്ഥലത്ത് കറങ്ങല്ല മുമ്പോട്ട് പോയിക്കൊണ്ടേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാനുള്ളത് മൂന്നാമത്തെ വയസ്സ് മുതൽക്ക് കൊടുക്കാൻ തുടങ്ങണം ആറ് വയസ്സ് എത്തുമ്പോൾ പരമാവധി അവർക്ക് കൊടുത്തിരിക്കണം എട്ടാമത്തെ വയസ്സ് എത്തുന്നതിന് മുമ്പ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിരിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ ഇതൊന്നും എടുക്കില്ല പിന്നെ എടുക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ നാല് നമ്പറും നമ്മൾ ഓർമ്മിക്കണം ഞാൻ നേരത്തെ നാല് കുറേ നാലുകൾ പറഞ്ഞിരുന്നു അതേപോലെ ഒരു നാലാണ് ഇപ്പോൾ മൂന്ന് വയസ്സ് മുതൽക്ക് നമ്മുടെ മക്കൾക്ക് അറിവ് കൊടുക്കാൻ തുടങ്ങണം ആറാമത്തെ വയസ്സെത്തുമ്പോൾ പരമാവധി കൊടുക്കണം എട്ട് വയസ്സിന് മുമ്പ് അറിയ അറിയാൻ എന്തെല്ലാമായിട്ടുണ്ടോ ആ മൂല്യാധിഷ്ഠിത ധാർമ്മികമായ അറിവുകൾ മോഡേൺ സയൻസും ടെക്നോളജിയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് മൂല്യാധിഷ്ഠിതമായ ധർമ്മബോധം ഉണ്ടാക്കുന്ന അറിവ് എട്ടാമത്തെ വയസ്സിന് മുമ്പ് കൊടുത്തിരിക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കൾ ഇതൊന്നും എടുക്കില്ല എന്നറിയണം പിന്നെ അവരെടുക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിയണം ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം അപ്പോൾ പിന്നെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അതേ വരിക പറയുന്നത് പഴഞ്ചൊല്ലുകളായിട്ട് കൊടുക്കണം അതേപോലെ കഥകളായിട്ട് കൊടുക്കാം ഉപദേശങ്ങളായിട്ട് കൊടുക്കാം അനുഭവങ്ങളായിട്ട് കൊടുക്കാം വായിച്ച് കേൾപ്പിക്കാം നല്ല തമാശകളിലൂടെ കൊടുക്കാം നമ്മുടെ ജീവിത വിവരണങ്ങളായിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നല്ല നല്ല പഴഞ്ചൊല്ലുകൾ നല്ല കഥകൾ നല്ല അനുഭവങ്ങൾ പുരാണങ്ങളിലുള്ളത് ഇതിഹാസങ്ങളിലുള്ളത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ളത് ഭീമൻ്റെ കഥയോ അർജുനൻ്റെ കഥയോ അങ്ങനെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏതെല്ലാം ഇഷ്ടമുണ്ടോ അതെല്ലാം ഇന്ന് അവൻ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തുമ്പോൾ നാളെ ദുഃഖിക്കേണ്ടി വരുന്ന ഒന്നും അവന് കൊടുക്കരുത് ആ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ പഠിക്കുന്നത് നാളെ അവന് ദുഃഖത്തിന് കാരണമാകരുത് കാരണം അന്ന് അവനത് തിരുത്താൻ സാധ്യമല്ല എന്നും ഓർമ്മിക്കുക എല്ലാവരുടെയും മക്കൾ നല്ല രീതിയിൽ ആ ഭൂമിയിൽ ജനിക്കുന്നതും വളരുന്നതും ലോകത്തിൽ ആരും ടെററിസ്റ്റായിട്ട് വളരണില്ല ടെറർ ടെററിസ്റ്റായിട്ട് ജനിക്കണില്ല ടെററിസ്റ്റായിട്ട് വളരണില്ല വളരുന്ന സമയത്ത് അവൻ ടെററിസ്റ്റായി തീരുകയാണ് അല്ലെങ്കിൽ ആയി തീർക്കുകയാണ് ആകാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം ലോകത്തിൽ നന്മ നിറഞ്ഞ മനുഷ്യനായിരിക്കുള്ളത് തിന്മ അവർക്ക് അവരുടെ ജീവിതത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എവിടെ നിന്നോ എല്ലാം അതുണ്ടാകാതിരിക്കണമെങ്കിൽ മൂന്നാമത്തെ വയസ്സ് മുതൽക്ക് ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ ആറാമത്തെ വയസ്സെത്തുമ്പോൾ ധാരാളം കൊടുക്കണം ആ ചെറുപ്പകാലത്ത് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു മിനിറ്റ് സമയവും ഒരു ഗ്രാം ഊർജവും ഒരിക്കലും അത് വേസ്റ്റാവില്ല പിന്നീട് നിങ്ങൾക്ക് ആയിരം മണിക്കൂറുകൾ ഉണ്ടെങ്കിലും ആയിരം ഗ്രാം എനർജി ഉണ്ടെങ്കിലും അതൊന്നും അവരെടുക്കില്ല എന്നുള്ളത് നാം അറിയണം അതുകൊണ്ട് എന്നും എന്നും ചിന്തിക്കാനുള്ള വലിയൊരു കാര്യം വീട്ടിനകത്ത് നന്മകൾ കേൾക്കാനും നന്മകൾ കാണാനും നന്മകൾ ചിന്തിക്കാനും നന്മകൾ സംസാരിക്കാനും സാധിക്കണം ഇതെല്ലാം നമ്മുടെ വീട്ടിനകത്ത് ഇനി തമാശയായിട്ട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ വീടിൻ്റെ വാതിൽക്കൽ എഴുതി വയ്ക്കാറുണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ യഹോവ ഈ വീടിൻ്റെ സന്ദർശകൻ നിത്യസന്ദർശകൻ അള്ളാഹു ഈ വീടിൻ്റെ നാഥൻ എന്ന് ഓർക്കുക നമ്മളുടെ വീടിനെ നമ്മൾ തന്നെ നെഗറ്റീവാക്കിയിട്ട് നമ്മുടെ വീടിനെ നമ്മൾ തന്നെ നരകമാക്കിയിട്ട് ഈശ്വരന്മാർ വന്ന് നമ്മുടെ വീടിനെ സ്വർഗമാക്കുമെന്ന ധാരണ നമുക്കുണ്ടാവുന്നത് ശരിയാണോ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ എഴുതി വെക്കേണ്ടത് ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം അള്ളാഹു ഈ വീടിൻ്റെ നാഥൻ യഹോവ ഈ വീടിൻ്റെ നിത്യ സന്ദർശകൻ എന്നാണോ എഴുതി വെക്കേണ്ടത് അതിനേക്കാൾ ഭംഗിയായിട്ട് കോഴിക്കോട് ചെന്നപ്പോൾ അവിടെ ഗീത പഠിപ്പിക്കുന്ന ഒരു നല്ല ഗ്രൂപ്പുണ്ട് അവിടെ ഞാൻ പോയ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട് അവർ രണ്ട് രൂപയ്ക്ക് ഓരോ സ്റ്റിക്കർ അടിച്ച് എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നുണ്ട് നല്ല സ്റ്റിക്കർ കണ്ടു ഞാൻ രണ്ടായിരം സ്റ്റിക്കർ കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയപ്പോൾ വിതരണം ചെയ്യുന്നു അവരെന്നോട് പറഞ്ഞു ആ സ്റ്റിക്കറിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ് അതാണ് സത്യവും അപ്പം നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ വീട്ടിൽ എന്ത് കേൾക്കുന്നു കാണുന്നു എന്ത് സംസാരിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം ഇരിക്കുന്നത് ഈശ്വരന്മാരോ ഈശ്വരനോ വരുമോ വരാതിരിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ നമ്മൾ കുളമാക്കിയ വീട് ഈശ്വരൻ വന്ന് ശരിയാക്കുമെന്ന് ധരിക്കാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മുടെ ദൗത്യവും നമ്മുടെ ധർമ്മവും നമ്മൾ നിർവഹിക്കാത്തയിടത്തോളം കാലം പ്രകൃതി ഒരു കാരണവശാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ ആ ധാരണ ശരിയല്ല ഈശ്വരന് വഴിപാട് കൊടുത്താലും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചെയ്യാറുണ്ട് ചിലർ വാസ്തുവിദ്യക്കാരനെ കൊണ്ടുവന്ന് ഈ ജനൽ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എടുത്തു വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും നമ്മുടെ വീട്ടിലെ ജനലൊന്നും അല്ല നമ്മുടെ ഐശ്വര്യക്കേടിൻ്റെ കാരണം നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഭാഷയും തന്നെയാണ് എന്നാൽ വാസ്തുവിദ്യ തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത് വാസ്തുവിദ്യയിലും നല്ലതുണ്ട് എല്ലാത്തിലും നല്ലതുണ്ട് എല്ലാത്തിലും ചീത്തയുമുണ്ട് എപ്പോഴും ഓർക്കാം നല്ലത് എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്മയും കൂടുതൽ നന്മയും ഉള്ളതിനെയാണ് നമ്മൾ നല്ലതെന്ന് പറയുക ചീത്ത എന്ന് പറയുന്നത് കൂടുതൽ തിന്മയും കുറച്ച് നന്മയും ഉള്ളതാണ് ചീത്ത എന്ന് പറയാം നന്മ മാത്രമുള്ളത് ഈ ലോകത്തിലില്ല തിന്മ മാത്രമുള്ളതും ഈ ലോകത്തിലില്ല എന്നും രണ്ടും ചേർന്നതാണ് അതുകൊണ്ട് തിന്മയുടെ അളവ് കൂടുന്ന സാധനം മോശവും നന്മയുടെ അളവ് കൂടുന്നത് നല്ലതുമാണ് അങ്ങനെയാണ് നമ്മൾ പറയുക അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിനകത്ത് എന്നും ചിന്തിക്കുക നന്മ നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഈശ്വര ആരാധന നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ നന്മയിലേക്ക് പോകണം അന്ധവിശ്വാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ചര്യകൾ തന്നെ നമുക്കൊരു ഭാരമായി തീരും അതുകൊണ്ട് വാസ്തുവിദ്യയിലെ നന്മകൾ എടുക്കണ്ട എന്നല്ല അതെല്ലാം എടുക്കാം പക്ഷേ കയറി വന്ന ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഈ വീടിൻ്റെ ജനൽ അങ്ങോട്ട് മാറ്റിയാൽ വാതിൽ ഇങ്ങോട്ട് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ നിങ്ങൾക്ക് കുറേ അധികം അസുഖം കിട്ടും അസുഖം കിട്ടും ശരിയാണ് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല അതിനു മുമ്പ് വീട്ടിലെ അന്തരീക്ഷം നന്മ നിറഞ്ഞതാക്കുക അതിനുശേഷം മതി ജനൽ മാറ്റലും വാതിൽ മാറ്റലും എല്ലാം അതേപോലെ നമ്മൾ ഒന്നുകൂടി ഓർക്കാം വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളുടേതല്ലാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ യുക്തം മാതിരി ചെയ്യുക നമ്മളുടേതായ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചെയ്യാറുള്ളത് എന്താ നമ്മൾ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് സമ്പത്ത് കൂടുന്നതനുസരിച്ച് വളരെ ചെറിയ പ്രശ്നം പോലും നമുക്ക് വളരെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലും എന്നിട്ട് പ്രശ്നം വയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രശ്നം വയ്ക്കുന്ന ആളുടെ പേരെന്താ പ്രശ്നക്കാരൻ അപ്പോൾ പ്രശ്നം അയാൾ നമുക്ക് ചെറിയ പ്രശ്നമായിരിക്കണ്ടായി ചിലപ്പോൾ അദ്ദേഹം വലിയ പ്രശ്നമാക്കി തരും ഇതിൻ്റെയും അർത്ഥം ജ്യോതിഷം തെറ്റാണെന്ന് ഞാൻ നിങ്ങളോട് പറയല്ല ജ്യോതിഷത്തിൽ ധാരാളം നന്മകളുണ്ട് അത് പത്ത് അഞ്ചാറ് വർഷം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനകത്ത് ധാരാളം നന്മകളുണ്ട് അതേ സമയത്ത് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ മാസബലം വാരബലം ഈ പ്രശ്നം വെപ്പ് ഇതൊക്കെ ശുദ്ധ അന്ധവിശ്വാസവും അബദ്ധവുമാണ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടിക്കുഴച്ച് എത്ര വേണമെങ്കിലും കൊളാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വേണ്ടത് നമ്മുടെ വീട്ടിൽ പ്രശ്നം വെപ്പുകാരനോ വാസ്തുവിദ്യക്കാരനോ അവരൊക്കെ വന്ന് ഉള്ള പ്രശ്നത്തെ കുറേ കൂടി സങ്കീർണമാക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അതുകൊണ്ട് വീട്ടിനകത്ത് നന്മ നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിന് സാധിക്കാം കാരണം നിങ്ങൾ ഡോക്ടറായിട്ട് ക്ഷീണിച്ച് രാത്രി പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുന്നു ആ ഭാര്യ വളരെ ശാന്തമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നു രാവിലെ പോകുമ്പോൾ ഭക്ഷണം വിളമ്പി തരുന്നു ഒരു പാക്കറ്റിൽ ചോറ് തരുന്നു ആ ഔദ്യോഗിക കർമ്മം നിർവഹിക്കാൻ നിങ്ങൾക്ക് എന്ത് സുഖമായിരിക്കും തോന്നുക ഇതേപോലെ നമ്മുടെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഏത് കർമ്മ മണ്ഡലത്തിലുള്ളവരാവട്ടെ ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കളോട് സഹകരിച്ച് അനുഗ്രഹിച്ച് പരസ്പരം ചർച്ച ചെയ്ത് ചിരിച്ച മുഖവുമായി തുറന്ന മനസ്സുമായി വീട്ടിനകത്ത് നിരന്തരം അഡ്ജസ്റ്റ്മെൻ്റ് വേണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല വീട്ടിനകത്ത് വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റേ അല്ല വീട്ടിനകത്ത് വേണ്ടത് അക്കോമഡേഷനാണ് അത് എന്ത് കുറവുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കാം അവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റും അക്കോമഡേഷനും റൂട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുക നടക്കുക പക്ഷേ വീട്ടിനകത്ത് ജീവിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല അക്കോമഡേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിനകത്തുള്ളവരുടെ എല്ലാവരുടെ തിന്മകളും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നന്മകളും തിന്മകളും വേർതിരിച്ചറിഞ്ഞ് കുറവുകൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുന്നിടത്തോളം പരിഹരിച്ച് നന്മകളുണ്ടെങ്കിൽ പരമാവധി ഉജ്ജ്വലമാക്കിയിട്ട് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കണം അപ്പോൾ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞു മനസ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ശരീരത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു മനസ്സിൻ്റെ നന്മയ്ക്ക് എപ്പോഴും നല്ലത് കേൾക്കാനും കാണാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും സാധിക്കണം അതേപോലെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് ആഹാരം ഉണ്ടാവണം നല്ല ആഹാരം ആചാരം നമ്മുടെ പ്രവൃത്തികൾ അതേപോലെ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെ ഉള്ള ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാവണം ഒരു ഭാര്യയ്ക്കും തോന്നണം ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് പുണ്യമാണ് ഇടയ്ക്കിടയ്ക്ക് അവസരങ്ങൾ ഇതെല്ലാം ഉണ്ടാവും ഭർത്താവിന് തോന്നണം ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് പുണ്യമാണ് അതേപോലെ മക്കൾക്ക് നിരന്തരം തോന്നണം ഇതേപോലെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ് മക്കളോട് നമ്മൾ പറയണം നിങ്ങളെപ്പോലെയുള്ള മക്കളെ കിട്ടിയത് അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗ്യമാണ് എന്ന് അതേപോലെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ ഇവർക്കെല്ലാം എത്ര കാലം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ജഗതീശ്വരൻ അനുവാദം തന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം നല്ല കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത് ഔദ്യോഗിക ജീവിതവും ഏത് ധനവും ഏത് സമ്പത്തും ഏത് പൊസിഷനും ജീവിക്കാനുള്ള മാർഗം മാത്രമാണ് എന്നറിയാൻ നമുക്ക് സാധിക്കട്ടെ ആ ജീവിതം മാത്രമാണ് മധുര സ്മരണകളിലും പ്രതീക്ഷകളിലും എല്ലാം നിലനിൽക്കുന്നത് നമ്മളെ മറ്റാരും മറന്നാലും നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് കുറേ കാലമെങ്കിലും ഓർമ്മിക്കുക മറ്റാരുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം അവരുടെ മനസ്സിൽ എന്നും നമ്മൾ നിറഞ്ഞിരിക്കണം നമ്മൾ ഇഹലോകവാസം വെടിയുമ്പോൾ അവരുടെ കണ്ണുനീര് കണ്ണിൽ നീരുണ്ടാവണം കണ്ണുനീര് വരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് കണ്ണുനീര് വരരുത് അവർ ചിരി എന്നും മുഖത്തുണ്ടാവണം ഇതിനെയാണ് ശരിക്കും നമ്മൾ പറയാം ധന്യമായ ജീവിതം ധന്യം ഈ ജീവിതം ആ ധന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ട് ഏത് ചെറിയ ജോലിയും ഏത് വലിയ ജോലിയും ഏത് നല്ല ജോലിയും ഏത് മോശമായ ജോലിയും ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിന് കാരണം നമ്മളുടെ ജീവിതം നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മൾ താങ്ങും തണലുമാണ് അവർക്ക് അതിൻ്റെ സന്തോഷം പകരാനും അവരുമായി കൂടി കൂടിച്ചേർന്നിരുന്ന് നമുക്ക് ജീവിക്കാനൊക്കെ സാധിക്കുമ്പോൾ എത്രയോ സിനിമയിൽ നമ്മൾ കാണാറുണ്ടല്ലേ എത്രയോ ദാരിദ്ര്യമുള്ള വീട്ടിൽ പോലും സന്തോഷമുണ്ട് എത്രയോ സമ്പത്തുള്ള വീട്ടിൽ പോലും ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല പലപ്പോഴും അപ്പോൾ സന്തോഷമില്ലാത്ത സമ്പന്ന ജീവിതം സന്തോഷം നിറഞ്ഞിരിക്കുന്ന ദരിദ്ര ജീവിതം ഇങ്ങനെയുള്ളതെല്ലാം കോൺട്രാവേഴ്സിയാണെന്ന് തോന്നിയേക്കാം പക്ഷേ അതെല്ലാം ജീവിതത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എത്ര കാലം നിങ്ങൾ മാനേജറായിട്ട് ഏജൻ്റായിട്ട് അധ്യാപകനായിട്ട് ക്ലർക്കായിട്ട് സെക്രട്ടറി ആയിട്ട് ഐ എ എസ്സുകാരനായിട്ട് ഡോക്ടറായിട്ട് എൻജിനീയറായിട്ട് ഐ ടി സ്പെഷ്യലിസ്റ്റായിട്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് അവരൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് how long you are working as a doctor engineer or a teacher or an agent or a a merchant, it is not important. But how you are doing that work, how you are undertaking that mission, that is the most important thing that we should take care of. അത് നമുക്ക് സാധിക്കട്ടെ അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം ഇനി നമുക്ക് കടക്കാനുള്ളത് ശരിക്ക് സമൂഹത്തിൽ നമ്മുടെ ഉദ്യോഗ ഔദ്യോഗിക ജീവിതത്തിലും സമൂഹത്തിലും നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാം നന്മ നിറഞ്ഞ മൂല്യാധിഷ്ഠിതമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഒരു കർമ്മമണ്ഡലം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്കിനി ചിന്തിക്കാം